സഹജം കർമ്മകൗന്തേയ സദോഷം അപ്പി നത്യജേത് അല്പം ദോഷമുണ്ട് എന്ന് തോന്നിയാലും സദോഷമപി ദോഷമുണ്ടെന്ന് തോന്നിയാലും സഹജം കർമ്മ ജന്മലാൽ നാം നടത്തുന്ന കർമ്മങ്ങൾ ഹേ കൗന്തേയ നത്യജേത് ഹേ അർജുന അത് ഉപേക്ഷിക്കാൻ പാടില്ല സർവാരംഭാഹി ദോഷേണ എല്ലാ എല്ലാ കർമ്മത്തിന്റെയും ആരംഭത്തിൽ അല്പസ്വല്പം ദോഷങ്ങൾ ഉണ്ടായിരിക്കും ധൂമേനാഗ്നിരിവാവൃതാഹ അഗ്നി ജ്വലിക്കുന്നതിന് മുൻപ് പുകയുണ്ടാകുന്നത് പോലെ എല്ലാ കർമ്മം തുടങ്ങുന്നതിന് മുൻപും അല്പം ദോഷഫലങ്ങള് ദോഷപന്ഥാവുകള് ഉണ്ടായേക്കാം പക്ഷേ സ്വതസിദ്ധമായ കർമ്മം ഒരിക്കലും ഉപേക്ഷിക്കരുത് അസക്ത ബുദ്ധി സർവത്ര എല്ലായിടത്തും ഡിറ്റാച്ച്മെന്റോട് കൂടിയ ബുദ്ധിയുമായിട്ട് സംഘം ഓവർ അറ്റാച്ച്മെന്റ് ഇല്ലാത്ത രീതിയിൽ അസംഘപരമായിട്ട് ജിതാത്മാ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന വിധത്തിൽ വിഗതസ്പൃഹ പൂർണ്ണമായിട്ടും ഡിറ്റാച്ച്മെന്റോടുകൂടി നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം എല്ലാവിധത്തിലുള്ള കർമ്മത്തിൽ നിന്നും കർമ്മഫലത്തിൽ നിന്നും മോചനം നേടിക്കൊണ്ട് അതായത് അതിലൂടെ ചരിച്ച് അതിൽ നിന്ന് മോചനം നേടിക്കൊണ്ട് പരമാം പരമമായ പദവിയെ സന്യാസേന അധികച്ചതി ഈ കർമ്മത്തിലൂടെ സന്യാസത്തിലൂടെ അഥവാ കർമ്മസന്യാസത്തിലൂടെ മോക്ഷസന്യാസത്തിലൂടെ നിനക്ക് എത്തുവാൻ സാധിക്കും സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തദാപ്നോതി നിബോധമേ ഇപ്രകാരമുള്ള സിദ്ധിയെ പ്രാപിച്ച വ്യക്തി സിദ്ധിം പ്രാപ്തോ യഥാ പിന്നീട് ബ്രഹ്മ തദാപ്നോതി ബ്രഹ്മപദവിയിലേക്ക് ബ്രഹ്മചൈതന്യ ദർശനത്തിലേക്ക് എപ്രകാരമാണ് ആപ്നോതി എത്തുന്നത് എന്ന് നിബോധമേ ഞാൻ നിന്നോട് വിവരിക്കാം ആ കർമ്മത്തിൽ സിദ്ധി നേടിയ വ്യക്തി ബ്രഹ്മചൈതന്യ ദർശനത്തിന് എപ്രകാരമാണ് സ്യൂട്ടബിൾ ആകുന്നത് അനുയോജ്യനാകുന്നത് എന്ന് നിന്നോട് ഞാൻ വിവരിക്കാം സമാസേ നൈവ കൗന്തേയ നിഷ്ഠാജ്ഞാനസ്യയാപര സമാസേനൈവ രത്നച്ചുരുക്കമായിട്ട് സംക്ഷേപമായിട്ട് സംക്ഷിപ്തമായിട്ട് ഹേ കൗന്തേയ ജ്ഞാനസ്യ നിഷ്ഠ ആ ബ്രഹ്മജ്ഞാനത്തിന്റെ നിഷ്ഠ യാ പരാ പരമമായ ബ്രഹ്മജ്ഞാനത്തിന്റെ നിഷ്ഠ ഞാൻ ഇപ്പോൾ നിന്നോട് വിവരിക്കാം ബുദ്ധ്യാ വിശുദ്ധയായുക്തോ ധൃത്യാത്മാനം നിയമ്യച വിശുദ്ധയാ ബുദ്ധിയായുക്തോ പരിശുദ്ധമായ ബുദ്ധിയോടുകൂടി ധൃതി ആത്മാനം നിയമ്യച ഉറച്ച തീരുമാനത്തോടുകൂടി ആത്മാവിനെയും ശരീരത്തെയും നിയന്ത്രിച്ച് ശബ്ദാദീൻ വിഷയാം സ്ത്യക്വ കണ്ണുകൊണ്ട് കാണുന്ന ദർശനങ്ങൾ ചെവി കൊണ്ട് കേൾക്കുന്നത് മൂക്കുകൊണ്ട് ഗ്രഹണം ചെയ്യുന്നത് നാക്കിനെ വലിക്കുന്നതായ സ്വാദ തുടങ്ങിയവ ത്വക്കിനെ വലിക്കുന്നതായ ശീതോഷ്ണങ്ങളിൽ മുഴുവനും ഒരു തരത്തിലുള്ള വികാര വിചാരങ്ങളും ഇല്ലാതെ അവയെല്ലാം ത്യജിച്ചിട്ട് രാഗദ്വേഷവും ഒന്നിനോടും അഫെക്ഷനും ഒന്നിനോടും എതിർപ്പുമില്ലാതെ അഫെക്ഷന്റെ ഓപ്പോസിറ്റും ഇല്ലാതെ ആർക്കാണോ വർത്തിക്കുവാൻ സാധിക്കുന്നത് ആ അവസ്ഥയിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ജ്ഞാനമാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് വിവിക്ത സേവി ലഗ്വാശി യഥവാക്കായ മാനസ വിവിക്ത സെഗി സെവി ഏകാന്തമായി വസിച്ച് ലഘു ആശി അല്പം മാത്രം ഭക്ഷണം കഴിച്ച് യത് വാക്കായ മാനസ വാക്ക് മനസ്സ് തുടങ്ങിയവയെ ധ്യാന യോഗപരോ നിത്യം അവയെ നിയന്ത്രിച്ച് ധ്യാനയോഗത്തിലൂടെ നിത്യം ചരിച്ച് വൈരാഗ്യം സമുപാശ്രിത ഡിറ്റാച്ച്മെന്റിനെ മാത്രം ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതേ അഹങ്കാരമില്ലായ്മ അതുപോലെ തന്നെ തൻ്റെ പരിശുദ്ധമായ മനസ്സ് തന്നെയാണ് തൻ്റെ ശക്തി എന്ന് അറിയുക ഓവർ തൻ്റെ ഫലത്തിൽ അമിത ആവേശമില്ലായ്മ ദർപ്പം അരോഗൻസ് ഇല്ലായ്മ അത്യാഗ്രഹമില്ലായ്മ ക്രോധമില്ലായ്മ മറ്റൊരുവന്റെ വേണമെന്ന ആഗ്രഹമില്ലായ്മ വിമുച്ച നിർമ്മമ ശാന്തോ ഇതിൽ നിന്നെല്ലാം മോചനം നേടിയ നിർമ്മമ എൻ്റേതെന്ന വിചാരമില്ലാത്ത വ്യക്തി ശാന്തോ ശാന്തമായിരിക്കുന്ന വ്യക്തി ബ്രഹ്മഭൂയായ കൽപ്പതി ബ്രഹ്മജ്ഞാനത്തിന് സർവദാ സന്നദ്ധനാണ് അദ്ദേഹത്തിനത് എളുപ്പം പ്രാപിക്കാവുന്നതാണ് എന്ന് വ്യക്തം ബ്രഹ്മഭൂതപ്രസന്നാത്മാ ന ശോചതി ന കാക്ഷതി ബ്രഹ്മചൈതന്യത്തെ ദർശിക്കുവാൻ സാധിക്കുന്ന പ്രസന്നനായ ആത്മാവ് പ്രസന്നനായ വ്യക്തി ന ശോചതി ഒരിക്കലും ദുഃഖിക്കുന്നില്ല ന കാക്ഷതി ഒരിക്കലും മറ്റൊന്ന് ആഗ്രഹിക്കുന്നില്ല സമ സർവേഷു ഭൂതേഷു സർവചരാചരങ്ങളെയും തുല്യമായി കാണുന്നു മത്ഭക്തിം ലഭതേ പരം എൻ്റെ ഭക്തിയാണ് എന്നോടുള്ള ഭക്തിയാണ് പരമമായ ലക്ഷ്യം മാർഗം എന്ന ബോധം ആ വ്യക്തിയിൽ നിരന്തരം പ്രകാശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഭക്തിയ മാം അഭിജാനാതി യാവാൻ ഭക്തിയോടുകൂടി മാം അഭിജാനാദി എന്നെ അറിയുന്നവനാരാണോ യാവൻ ഞാൻ എന്താണ് യാവാൻ ഞാൻ എന്താണ് യഹ ഞാൻ ആരാണ് ശ്ചാസ്മി തത്വത തത്വത്തിൻ്റെ ലെവലിൽ അറിവിൻ്റെ അഗാധമായ ലെവലിൽ ഞാൻ ആരാണ് ഞാൻ എന്താണ് എന്നറിയുന്ന വ്യക്തി തത്വമാം മാം തത്വതോജ്ഞാത്വ എന്നെ സമ്പൂർണമായിട്ട് എൻ്റെ പ്രിൻസിപ്പിൾസ് തത്വം പൂർണ്ണമായിട്ടും അറിഞ്ഞതിന് ശേഷം വിശതൈ തദനന്തരം എന്നിലേക്ക് തന്നെ ആ വ്യക്തി പ്രവേശിക്കുന്നതായിരിക്കും വ്യക്തമായി എൻ്റെ തത്വസംഹിത ഇറങ്ങി കഴിഞ്ഞാൽ അദ്ദേഹം ഞാനായി തീരുന്നു എന്നിലേക്ക് പ്രവേശിക്കുന്നു സർവകർമാണി അപി സദാ കുർവാണോ മദ്വ്യപാശ്രിത മദ്വ്യപാശ്രിത എന്നെ തന്നെ ആശ്രയിച്ച് സർവകർമാണി സദാ കുർവാണോ എന്നെ തന്നെ ആശ്രയിച്ച് സർവകർമ്മങ്ങളെയും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി മത് പ്രസാദാദ് അവാപ്നോതി എൻ്റെ പ്രസാദത്തോടുകൂടി എൻ്റെ അനുഗ്രഹത്തോടുകൂടി അവാപ്നോതി പ്രാപിക്കുന്നു ഏതിനെ പ്രാപിക്കുന്നു ശാശ്വതം പദമവ്യയം ഒരിക്കലും നശിക്കാത്ത പദത്തിലേക്ക് പദമവ്യയം ഒരിക്കലും നാശമില്ലാത്ത ആ അവസ്ഥയിലേക്ക് ശാശ്വതമായ അവസ്ഥയിലേക്ക് അവാപ്നോതി അദ്ദേഹം പ്രാപിക്കുന്നു അഥവാ എത്തിച്ചേരുന്നു ചേതസ സർവകർമാണി മയി സന്യസ്യ മത്പരഹ ചേതസ മനസ്സുകൊണ്ട് സർവകർമാണി എല്ലാ കർമ്മത്തെയും മയി സന്യസ്യ എന്നിൽ ഉപേക്ഷിച്ചിട്ട് എന്നിൽ അർപ്പിച്ചിട്ട് മത്പരഹ ഞാൻ തന്നെയാണ് എല്ലാം എന്ന് മനസ്സിലാക്കി ബുദ്ധി യോഗം ഉപാശ്രിത്യ പരമമായ ബുദ്ധിയെ എന്നോട് ചേർത്ത് ആ എന്നെ തന്നെ ആശ്രയിച്ച് മച്ചിത്ത സതതം ഭവ മനസ്സ് എപ്പോഴും എന്നിൽ തന്നെ ഭവിച്ചിട്ട് സതതം എപ്പോഴും ആ അവസ്ഥയെ പ്രാപിക്കുന്നു അതായത് മനസ്സ് കർമ്മം എല്ലാം എന്നിൽ അർപ്പിച്ചിട്ട് ബുദ്ധിയും എന്നോട് ചേർത്തിട്ട് ഞാൻ തന്നെയാണ് എല്ലാം എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ തന്നെ പ്രാപിക്കുന്നു ഇനി നീ എന്താണ് ചെയ്യേണ്ടത് മച്ചിത്ത സർവദുർഗാണി നിന്റെ മനസ്സ് എന്നിൽ തന്നെ അർപ്പിച്ചിട്ട് സർവദുർഗാണി എല്ലാ കോട്ടകളെയും എല്ലാ ദുഃഖങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും മത് പ്രതാ പ്രസാദാത് എൻ്റെ അനുഗ്രഹം കൊണ്ട് തരിഷ്യസി ത്വം തരിഷ്യസി നിനക്ക് കടക്കുവാൻ സാധിക്കും നീ കടക്കേണ്ടതാണ് അഥ അപ്രകാരമല്ലാതെ ചേത് ത്വം അഹങ്കാരാൻ ഒരു പക്ഷേ അല്ല അഹങ്കാരം കൊണ്ട് ഇതൊന്നും വേണ്ട എന്ന് വിചാരിച്ച് ന ശ്രോഷ്യസി ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല അനുസരിക്കുന്നില്ല എങ്കിൽ ത്വം വിനശ്യസി നീ നശിക്കുക തന്നെ ചെയ്യും സ്വാഭാവികമായിട്ടും ക്ഷത്രിയൻ സ്വധർമ്മം ഉപേക്ഷിച്ചിട്ട് ക്ഷത്രിയൻ ഈ കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധം ചെയ്യാതെ ഒരു ക്ഷത്രിയനായ നീ വീരശൂര പരാക്രമിയായ നീയ് ഇവിടെ നിന്ന് പിന്തിരിഞ്ഞോടിയാൽ സ്വാഭാവികമായും അത് നിന്റെ അന്ത്യമായിരിക്കും നിന്റെ നാശമായിരിക്കും നിന്റെ കീർത്തിയുടെയും പേരിൻ്റെയും പ്രസിദ്ധിയുടെയും അവസാനമായിരിക്കും ഒരിക്കൽ നീ ഒരു ഭീരുവാണെന്ന് ലോകം മുദ്രകുത്തി കഴിഞ്ഞാൽ പിന്നീട് അർജുനനെ ആരും ഓർക്കുകയില്ല ആ അർജുനൻ നശിച്ചു കഴിഞ്ഞ തീരും അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു നിന്റെ ഭക്തി നിന്റെ ബുദ്ധി നിന്റെ ശ്രദ്ധ നിന്റെ ലക്ഷ്യം എല്ലാം എന്നിലർപ്പിച്ച് നീ നിന്റേതായിട്ടുള്ള കർമ്മത്തെ തടസ്സങ്ങളെല്ലാം നീക്കിയവനായിട്ട് പ്രവർത്തിച്ച് ധർമ്മമനുഷ്ഠിച്ച് മുമ്പോട്ട് പോവുക യഥഹങ്കാരമാശ്രിത്യ നയോച്യ ഇതി നിന്റെ അഹങ്കാരത്തെ ആധാരമാക്കിയിട്ട് നയോച്യ യുദ്ധം ചെയ്യുന്നില്ല ഇതി എന്ന് വിചാരിക്കുകയാണെങ്കിൽ മിഥ്യ ഏഷ വ്യവസായസ്ഥേ പ്രകൃതിസ്വാം നിയോഷ്യതി എങ്കിലും നിനക്ക് യുദ്ധം ചെയ്യാതിരിക്കാൻ സാധ്യമല്ല മിഥ്യ ഏഷ വ്യവസായ തേ നിന്റെ ധാരണ തെറ്റാണ് മിഥ്യയായിരിക്കും സ്വാം നിയോഷ്യതി നിന്റെ ചുറ്റുപാടുകൾ നിന്റെ പ്രകൃതി നീ ഇവിടെ വർദ്ധിക്കുന്നത് നിന്റെ ക്ഷത്രിയ ബോധം നിനക്ക് യുദ്ധം ചെയ്യാതെ മാറാൻ അനുവദിക്കില്ല നിന്നെ യുദ്ധം ചെയ്യിപ്പിക്കുക തന്നെ ചെയ്യും നിനക്ക് യുദ്ധം ചെയ്യാതെ മാറുവാൻ സാധ്യമല്ല കാരണം സ്വഭാവജേന കൗന്തേയ നിബദ്ധ സ്വേനകർമ്മണ എല്ലാ വ്യക്തികളും സ്വഭാവജേന സ്വതസിദ്ധമായ പ്രകൃത്യാലുള്ള സ്വഭാവത്താൽ ഹേ കൗന്തേയ നിബദ്ധ ബന്ധപ്പെട്ടിരിക്കുന്നു സ്വേനകർമ്മണ അവനവന്റെ കർമ്മത്താൽ അവനവൻ ബന്ധപ്പെട്ടിരിക്കുന്നു നീയ എന്ന ക്ഷത്രിയൻ രാഷ്ട്ര സംരക്ഷണം എന്ന യുദ്ധത്താൽ ബന്ധപ്പെട്ടിരിക്കുന്നു നിന്നെ മുറുകെ കെട്ടിയിരിക്കുന്നു അതില് കർത്തും നയിച്ചി ഇനി ആ പ്രവർത്തനം ഏറ്റെടുക്കാൻ നീ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും എൻ മോഹാത് അവശോ അപി തത് നിനക്ക് ഏതെല്ലാം വിധത്തിലുള്ള സംശയമുണ്ടെങ്കിലും അവശനായിട്ടാണെങ്കിലും തത് കർമ്മ കരിഷ്യസി ആ കർമ്മം ചെയ്യാതിരിക്കാൻ സാധ്യല്ല ഒന്ന് സ്വമനസ്സാല് ചെയ്യുന്നു അല്ലെങ്കിൽ മനസ്സില്ലാതെ ചെയ്യുന്നു രണ്ടിലേതെങ്കിലും ഒന്ന് നിനക്ക് ആക്സെപ്റ്റ് ചെയ്തേ മതിയാവൂ അതുകൊണ്ട് സ്വമനസ്സാലെ സ്വധർമ്മം എന്ന് വിചാരിച്ച് നീ നിന്റെ കർത്തവ്യം ചെയ്യുക അതല്ലെങ്കിലും നിന്റെ ചുറ്റുപാടുകൾ your environment will be compelling you to undertake your സ്വധർമ്മ അതുകൊണ്ട് കർമ്മം ചെയ്യുക ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ടതി സർവചരാചരങ്ങളുടെയും ഹൃദ്ദേശേ ഹൃദയഭാഗത്ത് ഈശ്വര തിഷ്ടതി ഈശ്വരൻ വർത്തിക്കുന്നുണ്ട് നിന്റെ ഹൃദയഭാഗത്തും ഈശ്വരൻ വർത്തിക്കുന്നുണ്ട് ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയ സർവചരാചരങ്ങളെയും നിരന്തരമായ കർമ്മത്തിലൂടെ അദ്ദേഹം കറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ബ്രാഹ്മയൻ കറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സർവഭൂതാനി എല്ലാ ചരാചരങ്ങളെയും യന്ത്രാരൂഢാനി ഒരു വാഹനത്തിലെ ഡ്രൈവറെ പോലെ തന്നെ മായയാ ഒരു പ്രത്യേക തരത്തിലുള്ള മായയാൽ നിരന്തരം കറക്കിക്കൊണ്ടിരിക്കുന്ന ആ ഈശ്വര ചൈതന്യം സർവചരാചരങ്ങളുടെയും ഹൃദയത്തിലുള്ളതുപോലെ നിന്റെ ഹൃദയത്തിലുമുണ്ട് ആ ഈശ്വര ചൈതന്യത്തിന്റെ സ്വാധീനം കൊണ്ട് നിയന്ത്രണം കൊണ്ട് നിനക്കും നിന്റെ കർമ്മത്തിൽ കറങ്ങാതിരിക്കാൻ സാധ്യമല്ല സ്വയം കറങ്ങിയേ മതിയാവൂ തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത ആ ഈശ്വരനെ തം ഏവ ശരണം ഗച്ഛ നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നതായ ആ ഈശ്വരനെ ശരണം ശരണം ഗച്ഛ ശരണമായി പോയി കണ്ട് സർവഭാവേന ഭാരത എല്ലാ ഭാവത്തിലും ആ ഈശ്വരനെ തന്നെ മനസ്സിൽ ഉറപ്പിച്ച് ഹേ അർജുന തത് പ്രസാദാത് പരാം ഹൃദയത്തിലുള്ള ഐശ്വര്യ ചൈതന്യത്തിന്റെ അനുഗ്രഹത്താൽ പരാം ശാന്തിം പരമമായ ശാന്തിയെ സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം ആ ഈശ്വരന്റെ സന്നിധാനത്തിലുള്ള ശാന്തിയെ ശാശ്വതമായ ശാന്തിയെ പ്രാപ്സ്യസി ത്വം പ്രാപ്സ്യസി നീ പ്രാപിക്കുന്നു ഏതു തരത്തിലുള്ളത് ശാശ്വതം ശാന്തിം ശാശ്വതമായ സമാധാനത്തെ നിന്റെ കർമാനുഷ്ഠാനത്തിലൂടെ നിനക്ക് പ്രാപിക്കുവാൻ സാധിക്കും ആ കർമ്മം ഏറ്റെടുക്കേണ്ടത് നിന്റെ കർത്തവ്യമാണ് ഇവിടെ വെച്ച് ശ്രീകൃഷ്ണൻ അസന്നിഗ്ധമായിട്ട് അർജുനനോട് പറയുകയാണ് ഇത്രയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഉജ്ജ്വലമായിട്ടുള്ള അറിവ് നിന്നോട് വിവരിച്ചു കഴിഞ്ഞു ഇനി നിനക്ക് യുദ്ധം ചെയ്യാതിരിക്കാൻ സാധ്യമല്ല no two or more alternatives for you only one alternatives ആ വൺ ആൾട്ടർനേറ്റീവ് യുദ്ധം ചെയ്യുന്നതിൽ നിന്ന് മാറാൻ സാധ്യമല്ല യുദ്ധം ചെയ്യുക അതിനകത്ത് രണ്ട് മെറ്റഡോളജി ഉള്ളത് സ്വ ഇഷ്ടത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി യുദ്ധം ചെയ്യുക അതല്ലാതെ അതല്ലെങ്കിൽ കമ്പൽഷനോടുകൂടി ചുറ്റുപാടുകളുടെ സമ്മർദ്ദത്താൽ ഉത്സാഹമില്ലാതെ യുദ്ധം ചെയ്യുക രണ്ടായാലും യുദ്ധം ചെയ്യാതിരിക്കാൻ സാധ്യമല്ല എന്ന് ശ്രീകൃഷ്ണൻ അർജുനനോട് അസന്നിഗ്ധമായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണ് ഇവിടെ പുറകോട്ട് തിരിഞ്ഞു പോകുന്ന പ്രശ്നമേയില്ല എന്ന വസ്തുത അർജുനനെ ശ്രീകൃഷ്ണൻ അറിയിക്കുന്നു ഇതിലേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ ഗുഹ്യാത് ഗുഹ്യതരം ഏറ്റവും ഡീപ്പായിട്ടുള്ള ഇൻഡത്തായിട്ടുള്ള ജ്ഞാനം ആഖ്യാതം ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് മയാ ആഖ്യാതം എന്നാൽ പറയപ്പെട്ടു ഞാൻ ഇവിടെ പറഞ്ഞു വിമൃശ്യ ഏത അശേഷേണ ഈ ഉപദേശം പതിനെട്ട് അധ്യായങ്ങളിലൂടെ നിന്നോട് വിവരിച്ചതായ അതിഗഹനമായ ജ്ഞാനം ഏത് അശേഷേണ വിമർശ്യ സമ്പൂർണമായി ക്രിട്ടിക്കലി വിമർശന ബുദ്ധിയ വിശകലനം ചെയ്തിട്ട് ത്വം യഥായിച്ഛസി നിനക്ക് എപ്രകാരമാണോ ഇഷ്ട ഇഷ്ടം ആ ഇഷ്ടമനുസരിച്ച് തഥാ കുരു നിന്റെ ഇഷ്ടം മാതിരി ചെയ്യുക ആ ഇഷ്ടമനുസരിച്ച് നീ പ്രവർത്തിക്കുക ഞാൻ പറയാനുള്ളത് എല്ലാം പറഞ്ഞു കഴിഞ്ഞു സർവ ഗുഹ്യതമം ഭൂയ ശൃണുമേ പരമം വജഹ ഏറ്റവും ഇൻഡെപ്ത് എന്ന് പറയുന്ന ഭൂയാഹ ഭൂമിയിൽ ഏറ്റവും ഗഹനം എന്ന് പറയുന്ന പരമം വജഹ അവസാനമായ വാക്ക് ഞാൻ നിന്നോട് പറയുന്നു ശൃണു അത് നീ കേട്ടാലും ഞാൻ പറയുന്നത് നീ കേട്ടാലും ഇഷ്ടോസി നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് മേ ദൃഢമിതി നിനക്ക് എന്നിൽ വിശ്വാസം വിശ്വാസമുണ്ടെന്ന് എനിക്ക് ഉറപ്പിച്ചറിയാം തതോ വക്ഷ്യാമി തേ ഹിതം നിന്റെ ഹിതത്തിനായിക്കൊണ്ട് അതുകൊണ്ട് മാത്രം നീ എൻ്റെ പ്രിയപ്പെട്ടവനായതുകൊണ്ട് ആ വരികൾ കൂടി നിന്നോട് ഞാൻ പറയുകയാണ് നമസ്കുരു മന്മന നിന്റെ മനസ്സ് എന്നിൽ കേന്ദ്രീകരിച്ച് ഭവ ഭക്തോ നീ എന്റെ ഭക്തനായി തീർന്നുകൊണ്ട് മദ്യാജീമാം നമസ്കുരു മുഴുവനും എന്നിൽ അർപ്പിച്ചിട്ട് നീ എന്നെ നമസ്കരിച്ചാലും മാമേ വൈശ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്ന് വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിഞ്ഞുകൊണ്ട് മാം ഏവൈഷ്യസി സത്യം തേ ഞാനിതാ നിന്നോട് സത്യം ചെയ്യുകയാണ് നീ എല്ലാം എന്നിൽ അർപ്പിച്ചിട്ട് പ്രവർത്തിക്കുക എന്താണ് ഞാൻ സത്യം ചെയ്യുന്നത് സർവധർമാൻ പരിത്യജ്യ മാമേക്കം ശരണം വ്രജ എല്ലാ ആചാരങ്ങളെയും വിചാരങ്ങളെയും കർമ്മങ്ങളെയും ധർമ്മത്തെയും തൽക്കാലം ടൈം ബീയിങ് പരിത്യജിച്ച് മാം ഏകം ശരണം വ്രജ ഞാൻ ഒറ്റ ഒരുത്തനെ ശരണം പ്രാപിച്ച് അഹം ത്വാ ഞാൻ നിന്നെ സർവപാപേഭ്യോ എല്ലാ പാപത്തിൽ നിന്നും മോക്ഷയിഷ്യാമി മാ ശുച എൻ്റെ പ്രിയപ്പെട്ടവനെ നിന്നെ ഞാൻ എല്ലാ പാപത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ സന്നദ്ധനാണ് ഇപ്പോൾ നീ ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിക്കുക ഞാൻ പറയും പറഞ്ഞത് മാത്രം ശ്രദ്ധിക്കുക എന്നെ മാത്രം ആശ്രയിക്കുക I am the last word for you ഇതന്തേ നാതപസ്കായ തപസ് ചെയ്യാത്ത ഒരു വ്യക്തിയോടും ഇത് പറയാൻ പാടില്ല നാ അഭക്തായ കഥാചന ഭക്തിയില്ലാത്തവനോട് ഈ ഭഗവത്ഗീതയുടെ സന്ദേശം ഒരിക്കലും ഉപദേശിക്കാൻ പാടില്ല അശുശ്രൂഷവേ വാച്യം കേൾക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികളോട് ഭഗവത്ഗീതയുടെ വരികൾ ഒരിക്കലും പറയരുത് നചമാം യോ അഭ്യസൂയതി ആരാണോ എന്നിൽ വിശ്വാസമില്ലാതെ എന്നെക്കുറിച്ച് തെറ്റായ വിവരണങ്ങൾ നൽകുന്നത് എന്നെക്കുറിച്ച് തെറ്റായി പറഞ്ഞു കൊടുക്കുന്നത് ആ തെറ്റായി പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികളുടെ അടുത്തും ഭഗവത്ഗീതയുടെ യാതൊരു സന്ദേശവും ഉപദേശിക്കാവുന്നതല്ല യ ഇതം പരമം ഗുഹ്യം മത് ഭക്തേഷു അഭിധാസ്യതി യഹ ആരാണോ ഇതം പരമം ഗുഹ്യം ഇത്രയും ഡെപ്തായിട്ടുള്ള നോളജ് മത് ഭക്തേഷു അഭിദാശ്യതി എന്റെ ഭക്തന്മാർക്ക് വിവരിച്ച് പറഞ്ഞു കൊടുക്കുന്നത് ഭക്തിം മയി പരാം കൃത്വ എന്നിൽ തന്നെ ആ വ്യക്തിയുടെ ഭക്തിയെ ശ്രദ്ധയെ കേന്ദ്രീകരിച്ച് മാമേ വൈശ്യത്യ സംശയ എന്നെ തന്നെ അദ്ദേഹം പ്രാപിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അദ്ദേഹം എന്നിലേക്ക് തന്നെയുള്ള പ്രയാണത്തിലാണ് എന്നുവെച്ചാൽ തസ്മാൻ മനുഷ്യേഷു കശ്ചിന്മേ പ്രിയകൃത്തമ തസ്മാൻ മനുഷ്യേഷു കശ്ചിന്മേ പ്രിയകൃത്തമ നച്ച അദ്ദേഹത്തിനേക്കാൾ പ്രിയമുള്ളവരായിട്ട് എനിക്ക് മറ്റാരും ഇല്ല ആരെക്കാളും ഭഗവത്ഗീത ശ്രദ്ധയോടുകൂടി ശ്രദ്ധയുള്ളവർക്ക് എൻ്റെ ഭക്തന്മാർക്ക് വിവരിച്ചു കൊടുക്കുന്ന വ്യക്തിയേക്കാൾ പ്രിയന്മാരായിട്ട് എനിക്ക് ആരുമില്ല ഭഗവത്ഗീതയുടെ അത്യുജ്വലമായ ജ്ഞാനം ജനസമക്ഷത്തിന് സമർപ്പിക്കുന്ന വ്യക്തിയാണ് ശ്രീകൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്ന് സംക്ഷിപ്തം ഭവിത നചമേ തസ്മാത് അന്യ പ്രിയതരോ ഭുവി ഭാവിയിലും അദ്ദേഹത്തിനേക്കാളും പ്രിയപ്പെട്ടവരെന്ന് പറയാൻ ഭവിത നചമേ തസ്മാത് അന്യ പ്രിയതരോ ഭുവി അദ്ദേഹത്തിനേക്കാളും മറ്റൊരുവൻ പ്രിയപ്പെട്ടവനാണ് എന്ന് പറയാൻ ആരും തന്നെയില്ല ഭഗവത്ഗീത മറ്റുള്ളവരെ വ്യക്തമായി ശാസ്ത്രീയമായി അതിഗഹനമായി എന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഭക്തിയോടുകൂടി പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ അധ്യേഷ്യത്തെ ച ഇമം ധർമ്മ്യം സംവാദം ആവയോഹോ ധർമ്മ്യം ആവയോഹോ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചുള്ള സംവാദം നമ്മളുടെ ഡിസ്കഷൻ രണ്ടുപേരും തമ്മിലുള്ള ഡിസ്കഷൻ ഇമം ഇപ്പോൾ ഞാൻ പറഞ്ഞത് അധ്യേഷ്യത്തെ ആരാണോ പഠിക്കുന്നത് അതായത് നാം ചർച്ച ചെയ്ത ഭഗവത്ഗീതയുടെ അതിഗഹനമായ സന്ദേശം ആരാണോ പഠിക്കുന്നത് ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാം ഇതിമേ മതിഹി ജ്ഞാനയജ്ഞേന തേന അഹമിഷ്ട ആ ജ്ഞാനയജ്ഞത്തിലൂടെ അദ്ദേഹം അഹം ഇഷ്ട എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ട സുഹൃത്തായിട്ട് ഭക്തനായിട്ട് ശ്യാം ഇതി ആയിത്തീരുന്നു എന്ന് മേമതി അതെൻ്റെ അഭിപ്രായമാണ് അതായത് അതിഗഹനമായ ഭഗവത്ഗീത ജ്ഞാനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയാണോ ഭൂമിയിലുള്ളത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എൻ്റെ ഏറ്റവും അടുത്ത ഭക്തനാണ് ഞാൻ അദ്ദേഹത്തിലും അദ്ദേഹം എന്നിലും ഒരുമിച്ച് വർത്തിക്കുന്ന അവസ്ഥയിലാണ് ശ്രദ്ധാവാൻ അനസൂയശ്ച നരഹ പഠിപ്പിക്കുന്ന വ്യക്തി മാത്രമല്ല അത് കേൾക്കുന്ന വ്യക്തിയും ശ്രദ്ധാവാൻ അനസൂയച്ച വളരെ ശ്രദ്ധയോടുകൂടി അതുപോലെ തന്നെ അനസൂയശ്ച ഫ്രീ ഫ്രം മാലീസ് എല്ലാവിധത്തിലുള്ള അസൂയ തുടങ്ങിയ മാനസിക നെഗറ്റീവ് വികാരങ്ങളും മോചിതനായിട്ട് ശൃണുയാത് അപിയോ നരഹ ഈ ഭഗവത്ഗീത ഏത് മനുഷ്യനാണോ ശൃണുയാത് കേൾക്കുന്നത് സഹ അപി സോപി അദ്ദേഹവും മുക്ത സർവത്തിൽ നിന്നും മോചിച്ച് ശുഭാൻ ലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മണം പുണ്യകർമ്മത്തിന്റെ ഫലമായിട്ട് ശുഭാം ലോകാൻ പ്രാപ്നുയാത് ശുഭമായ ലോകത്തെ പ്രാപിക്കും എന്നുള്ളത് ഒരു ശാശ്വതമായ സത്യമാണ് അപ്പോൾ ഭഗവത്ഗീത പഠിക്കുകയും ഭഗവത്ഗീത കേൾക്കുകയും ഭഗവത്ഗീത പഠിപ്പിക്കുകയും ഭഗവത്ഗീത കേൾപ്പിക്കുകയും ചെയ്യുന്നവര് അതിശ്രേഷ്ഠമായ പുണ്യഫലത്തിന് അർഹരാണ് എന്ന വസ്തുതയാണ് ശ്രീകൃഷ്ണൻ പറയുന്നത് ശ്രീകൃഷ്ണൻ അർജുനനോട് തിരിച്ച രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് കശ്ചിത് ഏതത് ശ്രുതം പാർത്ഥ ഹേ പാർത്ഥ കശ്ചിത് ഏതത് ശ്രുതം ഞാൻ ഇപ്പൊ പറഞ്ഞത് നീ ശ്രദ്ധയോടുകൂടി കേട്ടോ ത്വയാ ഏകാഗ്രേണ ചേതസ ഏകാഗ്രമായ മനസ്സോടുകൂടി തന്നെയാണോ നീ ഞാൻ പറഞ്ഞത് ഇത്രയും സമയം പറഞ്ഞത് എല്ലാം കേട്ടത് കശ്ചിത് അജ്ഞാന സമ്മോഹ പ്രനഷ്ട തേ ധനഞ്ജയ ഹേ ധനഞ്ജയ കശ്ചിത് അജ്ഞാന സമ്മോഹ ഇഗ്നോറൻസ് അറിവില്ലായ്മ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട നിന്റെ സ്വധർമ്മജ്ഞാനം അത് ഭംഗിയായി വ്യക്തമായിട്ട് നിനക്ക് ഇപ്പോൾ തിരിച്ചു ലഭിച്ചുവോ അതായത് സ്വധർമ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം എന്താണ് ഉത്തരവാദിത്വം എന്താണ് എന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായോ എന്ന രണ്ട് ചോദ്യങ്ങൾ ശ്രീകൃഷ്ണൻ അർജുനനോട് ചോദിക്കുന്നു അർജുനൻ അതിനുത്തരമായിട്ട് നഷ്ടോ മോഹ സ്മൃതിർ ലബ്ധ പ്രസാദാൻ മയാ അച്യുത എന്റെ പ്രിയപ്പെട്ട അച്യുത ത്വൽപ്രസാദാത് നിന്റെ പ്രസാദം കൊണ്ട് നഷ്ടോ മോഹ നഷ്ടപ്പെട്ടു പോയ ആ എല്ലാ സ്മൃതിയും ലബ്ധ എനിക്ക് തിരിച്ച് ലഭിച്ചിട്ടുണ്ട് എൻ്റെ അജ്ഞാനം കൊണ്ട് മോഹം കൊണ്ട് അജ്ഞാനം കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ ഓർമ്മശക്തിയും അതായത് എൻ്റെ സ്വധർമ്മത്തെക്കുറിച്ചുള്ള ആ സ്മൃതി എനിക്ക് ലഭിച്ചു സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ കരിഷ്യേ വചനം തവ നീ പറഞ്ഞ വരികള് സ്വധർമ്മമനുഷ്ഠിച്ച് യുദ്ധം ചെയ്യാനുള്ള ആ വരികള് ഉപദേശം സ്ഥിതോ അസ്മി ഗതസന്ദേഹ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു ഗതസന്ദേഹ എല്ലാ സംശയവും തീർന്നവനായിട്ട് ഞാൻ യുദ്ധം ചെയ്യുവാൻ സ്വധർമ്മം ചെയ്യുവാൻ തയ്യാറായിട്ട് നിന്റെ മുമ്പിൽ നിൽക്കുകയാണ് ഇത്രയും പറഞ്ഞ അർജുനനെ ദൂരെ നിന്ന് സഞ്ജയൻ നോക്കിക്കൊണ്ട് ധൃതരാഷ്ട്രരോട് സഞ്ജയൻ വിവരിക്കുന്നു ഇത്യഹം വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മന സംവാദം ഇമം ശ്രൗഷം അദ്ഭുതം രോമഹർഷണം വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മന വാസുദേവന്റെയും അർജുനനായ പാർത്ഥന്റെയും തമ്മിലുള്ള സംവാദം ഇമം ശ്രൗഷം ഈ നടന്ന സംവാദത്തെ കേട്ടിട്ട് ആ സംവാദം എപ്രകാരമുള്ളതാണ് അത്ഭുതം രോമഹർഷണം രോമാഞ്ചം ഉണ്ടാക്കുന്നതും അത്ഭുതകരവുമായ ആ സംഭാഷണമാണ് ഹേ ധൃതരാഷ്ട്ര മഹാരാജാവേ ഞാനിപ്പോൾ കേട്ടത് വ്യാസപ്രസാദാത് ശ്രുതവാൻ ഏത് ഗുഹ്യം അഹം പരം ഈ പരമമായ അതിഗഹനമായ ആ ഉജ്ജ്വലമായ ഡയലോഗ് അഥവാ സംവാദം വ്യാസന്റെ പ്രസാദം കൊണ്ടാണ് ഞാൻ കേട്ടത് യോഗം യോഗേശ്വരാത് കൃഷ്ണ സാക്ഷാത് കഥയത സ്വയം യോഗീശ്വരനായ ശ്രീകൃഷ്ണൻ സാക്ഷാത് അവതാരമായ ശ്രീകൃഷ്ണൻ സ്വയം പറഞ്ഞ ആ ഉജ്ജ്വലമായ സംവാദം ഞാൻ ഇവിടെ നിന്ന് കേട്ടു രാജൻ സംസ്മൃത്യ സംസ്മൃത്യ സംവാദമിമം അത്ഭുതം ആ അത്ഭുതകരമായ സംവാദം സംസ്മൃത്യ സംസ്മൃത്യ വീണ്ടും വീണ്ടും ഓർത്തിട്ട് സ്മൃതിയിൽ കൊണ്ടുവന്ന് ഹേ രാജാവേ കേശവാർജുനയോഹോ പുണ്യം കേശവനും അർജുനനും തമ്മിലുള്ള ആ സംവാദത്തെ പുണ്യകരമായ സംവാദത്തെ ഹൃഷ്യാമിച്ച ച മുഹുർ മുഹുർ ആനന്ദം കൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ആരാടുകയാണ് തച്ച സംസ്മൃത്യ സംസ്മൃത്യ രൂപം അത്യത്ഭുതം ഹരേഹി ആ ശ്രീകൃഷ്ണന്റെ വിശ്വരൂപം അത്യത്ഭുതകരമായ രൂപത്തെ സംസ്മൃത്യ സംസ്മൃത്യ വീണ്ടും വീണ്ടും ഓർത്തിട്ട് വിസ്മയോമേ മഹാൻ രാജൻ ഹൃഷ്യാമിജ പുന പുനഃ വീണ്ടും വീണ്ടും എനിക്ക് രോമാഞ്ചം ഉണ്ടാകുന്നു അതിവിസ്മയത്തോടു കൂടിയ രോമാഞ്ചം എനിക്കുണ്ടാകുന്നു അത്യത്ഭുതത്തോടുകൂടി സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുന്നു എത്ര യോഗേശ്വര കൃഷ്ണോ എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണനുള്ളത് എത്ര പാർത്ഥോ ധനുർധന എവിടെയാണോ ധനുർധാരിയായിട്ടുള്ള അർജുനനുള്ളത് തത്ര അവിടെ തന്നെ ശ്രീ ഐശ്വര്യം വിജയം ശ്രീ വിജയോ ഭൂതിർ ധ്രുവ നീതിർമതിർമ അവിടെ ശ്രീ ഉണ്ടായിരിക്കും വിജയമുണ്ടായിരിക്കും സന്തോഷമുണ്ടായിരിക്കും ധ്രുവ സ്റ്റെഡ് ഫാസ്റ്റ്നെസ് സ്റ്റേണായിട്ട് തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടായിരിക്കും നീതി ന്യായമുണ്ടായിരിക്കും മതിർമ്മമ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം യോഗേശ്വരനായ കൃഷ്ണൻ അറിവിൻ്റെ പര്യായമാണ് ധനുർധരനായ അർജുനൻ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പര്യായമാണ് ഇപ്രകാരം ഭഗവത്ഗീത ശാസ്ത്രീയമായ വീക്ഷണത്തിലൂടെ ആത്മീയമായ വീക്ഷണത്തിലൂടെ വിവരിക്കുകയാണെങ്കിൽ സമഗ്രമായ ഭാരതീയ ചിന്താധാരകളുടെ അന്തസ്സത്ത മനസ്സിലാക്കുവാൻ ഇതിനപ്പുറം മറ്റൊരു ഗ്രന്ഥമില്ല ഈ ഗ്രന്ഥത്തില് സർവ ഉപനിഷത്തുക്കളുടെയും സത്തുണ്ട് ഈ ഗ്രന്ഥത്തില് വേദ വേദാംഗ ഉപവേദ ഉപാംഗങ്ങളുടെ മാത്രമല്ല സ്മൃതികളുടെ മാത്രമല്ല പുരാണങ്ങളുടെ മാത്രമല്ല മറ്റെല്ലാത്തിൻ്റെയും സത്തുണ്ട് അതുകൊണ്ട് ഓരോ സനാതന ധർമ്മജ്ഞനും ഓരോ ഹിന്ദുവും ഓരോ ക്രിസ്ത്യാനിയും ഓരോ മുസ്ലിമും ഭാരതീയ പൈതൃകത്തിന്റെ അവിഭാജ്യ ഘടകമായ ലോക ലോകാന്തരങ്ങളിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഭഗവത്ഗീത പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം അതിമഹത്തായ ഭാരതീയ പൈതൃകത്തിൻ്റെ അവകാശികളാണ് നാം അത് നമ്മുടെ രക്തത്തിൻ്റെ ഭാഗമാണ് ചിന്തയുടെ ഭാഗമാണ് അതുപോലെ ജീവിതത്തിൻ്റെ ഭാഗമാണ് മറ്റുള്ളവരെ അറിയിക്കണം മറ്റുള്ളവരെ പഠിപ്പിക്കണം സ്വയം ജീവിതത്തിൽ പകർത്തണം അത്യുജ്വലമായ ഭാരതം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ ലോകത്തിൻ്റെ ജഗദ്ഗുരു സ്ഥാനത്തേക്ക് ഉയരുകയാണ് നാം ആ പ്രവൃത്തി ഏറ്റെടുക്കേണ്ടത് ഇന്നലെ വരെ ജീവിച്ചതുപോലെയല്ല ഇന്ന് ഭഗവത്ഗീത പഠിച്ചതിനു ശേഷം അതിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് അർജുനനെ പോലെ ശ്രീകൃഷ്ണ സന്ദേശം ഭഗവത്ഗീത രൂപത്തിൽ പഠിച്ച് അതിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ ഭാരതവാസിയും ഈ രാഷ്ട്രത്തിന്റെ ചൈതന്യം നന്മ നിറഞ്ഞ ചൈതന്യവും പൈതൃകവും മറ്റു ജനങ്ങളിലേക്ക് പ്രവഹിപ്പിക്കണം ആ ഗംഗാതീർത്ഥം കൊണ്ട് ഉയർത്തെഴുന്നേൽക്കുന്ന രാഷ്ട്രം പതിനായിരം വർഷത്തെ പൈതൃകത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു രാഷ്ട്രം നോക്കി നിൽക്കുകയാണ് ഭാരതീയരും വിദേശീയരും അത് നമ്മിലൂടെ സാധിക്കണം ഈ ജന്മം അവസാനിക്കുന്നതിന് മുൻപ് ഈ ശരീരം വിറകിന്റെ മുകളിൽ വെക്കുന്നതിന് മുമ്പ് ഭാരതീയ ചൈതന്യത്തെ പുനഃപ്രകാശനം ചെയ്യാൻ നമുക്ക് സാധിക്കണം ഭഗവത്ഗീത സന്ദേശം അതാണ് ആഹ്വാനം ചെയ്യുന്നത് അർജുനൻ എന്ന വില്ലാളി വീരൻ അത് നാമാണ് ശ്രീകൃഷ്ണൻ എന്ന ഭാരതീയ ആത്മീയ ചൈതന്യം ഇത് രണ്ടും കൂടി സമ്മേളിക്കുമ്പോഴാണ് ഈ രാഷ്ട്രത്തിന്റെ മഹത്വം ജനസഹസ്രങ്ങളിലേക്ക് ഉയരുന്നത് ഒഴുകുന്നത് പകരുന്നത് അത് സാധിക്കണം നാം ഓരോരുത്തരും ഓരോ വഴിവിളക്ക് പോലെ അതിന്റെ ചുവട്ടിലേക്ക് വരുന്നവർക്ക് ആ പ്രകാശം നൽകുവാൻ സർവദാ സന്നദ്ധരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത്ഗീതയുടെ അവസാന അധ്യായത്തിന്റെ ആ കൺക്ലൂസീവ് ലൈൻ അവസാനിപ്പിക്കുന്ന വരി കൂടി ഞാൻ വായിക്കാം ഇത് ശ്രീ മഹാഭാരത ശത സഹസ്രയാം സംഹിതായാം വൈയാസിക്യാം ഭീഷ്മ പർവണി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ മോക്ഷസന്യാസയോഗോ നാമ അഷ്ടാദശോ അധ്യായ മഹാഭാരതത്തിലെ അത്യുജ്വലമായ ഭീഷ്മപർവത്തിലെ അത്യുജ്വലമായ ഈ ഭഗവത്ഗീത എല്ലാ ഉപനിഷത്തുക്കളുടെയും സത്താണ് പഠിക്കുവാനും പഠിപ്പിക്കുവാനും ജഗതീശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് Indian Institute of Scientific Heritage ഈ നാടിൻ്റെ പൈതൃകത്തെ സത്യസന്ധമായും വസ്തുതാപരമായും ശാസ്ത്രീയമായും പഠിക്കുന്ന ആ കർമ്മത്തില് കർത്തവ്യത്തില് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ധർമ്മം ഈ കർമ്മം മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ഒരു കയ്യടിയും പ്രതീക്ഷിക്കാതെ ഒരു പൂമാലയും പ്രതീക്ഷിക്കാതെ ഒരു അവാർഡും പ്രതീക്ഷിക്കാതെ ഈ രാഷ്ട്രത്തിൻ്റെ പൈതൃകം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന പുത്രന്റെ കർത്തവ്യം നിറവേറ്റുവാൻ നിങ്ങൾക്കേവർക്കും ഉണ്ടാകട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ മഹത്തായ കർമ്മത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും വിനീതമായ പ്രണാമമർപ്പിക്കുന്നു നിമിഷം ജ്വലിതം ശ്രേയം നതു ധൂമയിത്തും ചിരം ഒരു നിമിഷമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എങ്കിലും അത് ജ്വലിച്ചുകൊണ്ട് ജീവിക്കാം നിരന്തരമായി പുകഞ്ഞുകൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ ആ പ്രഭാപൂരിതമായ ചൈതന്യം ലോകത്തിന് നൽകിക്കൊണ്ട് ജീവിക്കുവാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ വിനീത പ്രണാമം വിനീത പ്രണാമം ഒരിക്കൽ കൂടി വിനീത പ്രണാമം നിങ്ങൾക്ക് എല്ലാവർക്കും